ബ്രാഹ്മണാൻ വൈഷ്ണവാംശ്ചാന്യാംസ്തഥാ കീർത്തനകാരിണ നത്വാ സംപൂജ്യ ദത്താജ്ഞ സ്വയമാസനമാവിശേത് തതപരം വൈഷ്ണവാൻ ബ്രാഹ്മണാൻ അന്യാൻ കീർത്തനകാരിണ വിഷ്ണോ കീർത്തനകാരിണ നത്വാ തേഭ്യ ഉചിതം ആസനം ദത്വാ താൻ സംപൂജ്യ തൈ ദത്താജ്ഞ दत्ताज्ञा यै दत्ताज्ञायस्य सः तथाविधः दत्ताज्ञः तै तेभ्यः अनुज्ञां प्राप्य इत्यर्थः ब्राह्मणेभ्यः अनुज्ञां प्राप्य स्वयम् आसनम् स्वयं यत्र आसनम् उपविष्टं भवति आसनम् उपकल्पितं भवति तत्र उपवेशनीयः इति